അമ്പത് ഇരുപത്തിരണ്ട് ശ്രീരാമ തത്വത്തോടെ പറയും ഭ്രമം ഭ്രമം എന്ന് ആദ്യം പറയാൻ കാരണം കാലവും ഒരു ഭ്രമമാണ് കാലത്തിൽ കാലവസകരാണ് മനുഷ്യരെല്ലാം എല്ലാ ജീവികളും കാലത്തിന് അധീനമാണ് പക്ഷെ അത് ഭ്രമമാണ് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യം പറയുന്നത് വികല്പ കൽപ്പന അനൽപകൽപ്പിലേക്ക് വികല്പങ്ങൾ എന്ന് പറയുന്നത് വിരുദ്ധ ചിന്തകൾ മനസ്സിൽ വികല്പകൽപ്പനകൾ ആ ചിന്തകൾക്കനുസരിച്ച് വരുന്ന വികല്പം വിരുദ്ധ കൽപ്പങ്ങളാണ് വിരുദ്ധ കല്പങ്ങളുള്ള കൽപ്പനകൾ ചിന്തകൾ അതും അനൽപജൽപ്പിതരി അനൽപങ്ങളായ ജൽപ്പനങ്ങൾ ജൽപ്പന വെച്ച സംഭാഷണം ഭേദയിൽ പലതരത്തിലുള്ള അത് അല്പബുദ്ധി വിധി അല്പബുദ്ധികളാൽ സംസാര കുഹരെ സംസാരമാകുന്ന ഈ കുഹര കുഹര എന്ന് പറഞ്ഞാൽ സാധാരണ ഗുഹ എന്നൊക്കെ അവിടെ അർത്ഥമാണ് ഗുഹ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് പിടികിട്ടാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നമുക്കുദാഹരണത്തിന് അത് എങ്ങോട്ട് പോകും ഏത് എവിടെ എത്തിച്ചേരുന്നു അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള ഈ സംസാര കുഹരത്തിൽ ഭ്രമ ഉദ്ധുരതാമത്തിലുള്ള ഈ ഭ്രമം ഉദ്ധുരതമായി അത് നശിപ്പിക്കാൻ കഴിയാത്തതായി കഴിഞ്ഞു അല്ലെങ്കിൽ അവസാനിച്ചതായി അവസാനിക്കാത്തതായി തീർന്നു അങ്ങനെ ഒരു മനുഷ്യനും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് ഈ സംസാരം ജീവിതം സംസാരത്തോട് ജീവിതം അപ്പോ നാനാസങ്കല്പങ്ങൾ അതിൽ തുടർന്നുള്ള വാക്കുകൾ ഇത് ജൽപ്പനം എന്ന് വെച്ചാൽ സംഭാഷണം അനൽപ്പം എന്ന് വെച്ചാൽ വളരെയധികം അല്പമല്ലാത്തത് ഈ സംഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതല്ല നമ്മൾ പറയുന്നതുമാണ് പക്ഷെ ഇത് പ്രശ്നമാകുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്നതാണ് ഈ അനൽപ്പ ജൽപ്പനം അവസാനമില്ലാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെങ്ങനെ വികല്പ കൽപ്പനകൾ എന്റെ മനസ്സിൽ വരുന്ന വികല്പ കൽപ്പനകളാണ് അതാണ് വാക്കുകളായി പുറത്തു വരുന്നത് ഗീതയിൽ പറയും വിദ്യാസിയന്റെ എന്താണ് രാമിമാം പുഷ്പിതാം അസ്ഥീരിവാദിന കാമാത്മാന സ്വർഗപര എന്നെല്ലാം പറയുന്ന അതേ ആശയം തന്നെ ഇവിടെയും പറയുന്നു നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയിൽ നമ്മുടെ വാക്കുകളല്ല മറ്റുള്ളവരുടെ ചിന്തയിൽ ചിന്തകളും അവരുടെ വാക്കുകളുമാണ് ഈ സംസാരത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് റോഡില്ലാത്ത ബ്രഹ്മമാണ് പറഞ്ഞ എന്താണ് വേദത്തെ കുറിച്ച് പറഞ്ഞു അവിഭജിത ശരിയായ ഇല്ലാത്തവർ പറയുന്നു കാമാത്മാന സ്വർഗപര അവർ പറയുന്നു സ്വർഗമാണ് പരമം അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യണം ചെയ്തിട്ട് പരലോകത്തിലേക്ക് പോകണം അപ്പോ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ശരിയായ ആത്മബോധമില്ലാതെ ഇങ്ങനെ ഇഹലോകം പരലോകം എന്നുള്ള ഭ്രമത്തിൽ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർ നയിക്കുന്നതിന് അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുന്നു അത് മനുഷ്യർ പൊതുവെ മൂഢന്മാരായതുകൊണ്ട് പൊതുവെ അങ്ങനെയാണ് പരപ്രത്യനയ ബുദ്ധികളായി മറ്റുള്ളവരെ നയിക്കുന്ന വിവേകം നഷ്ടപ്പെട്ടവരായി അതുകൂടെ ഭ്രമം എന്ന് പറയുന്നത് ഭ്രമം വെച്ചാൽ വിവേകമില്ല അപ്പൊ അത് ഉദ്ധുരതാം നീത നാശമില്ലാതെ ബ്രഹ്മത്തിലൂടെ അവര് നയിക്കപ്പെടുന്നു മറ്റുള്ളവര് അങ്ങനെ അവരെ നയിച്ചുകൊണ്ട് ഇവിടെ ഇനി മുമ്പോട്ട് വരുമ്പോൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ലോകത്ത് നമുക്ക് പലതും കേൾക്കാനും അറിയാനും എല്ലാം ഉണ്ട് പക്ഷെ അവിടെ സ്വന്തം വിവേകം ആ വിവേകത്തിനാണ് നമ്മുടെ പ്രാധാന്യം കൊടുക്കുന്നത് പലതും കേൾക്കും അതിൽ നിന്ന് കേൾക്കാൻ ഇവിടെ ഒരുപാടുണ്ട് രീതിയിലാണെങ്കിൽ വേദത്തെ തന്നെ നിഷേധിക്കുകയാണ് വേദത്തിന്റെ പുഷ്പിതമായ വാക്യങ്ങളെന്ന് പറയുന്നത് അത് വിവേകമില്ലാത്തവരുടെ വാക്യങ്ങളാണ് എന്തുകൊണ്ട് അവനെ ഭ്രമത്തിലൂടെ നിർമ്മിക്കുകയാണ് അവൻ സ്വർഗം പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇവിടെ അതിനുവേണ്ടി ജീവിക്കുന്നു ഈ ജീവിത ജീവിതം ഏലോക ജീവിതം എന്ന് പറയുന്നു അങ്ങനെ ജീവിക്കും മുഠപ്പര പ്രത്യേകതയെ ബുദ്ധി എന്ന് പറയും മുടന്മാരെന്ത് ചെയ്യുന്നു മറ്റുള്ളവർ നയിക്കുന്ന വഴിയെ പോകും അതിലെന്താ ദോഷം ചിലപ്പോൾ അത് ശരിയായ വഴിയായിരിക്കില്ല അതാ ദോഷം ശരിയായ വഴിക്കാണ് പോകുന്നെങ്കിൽ കുഴപ്പമില്ല സ്വയം എന്തായാലും ശേഷിയില്ല ശരിയോ എന്ന് തിരിച്ചറിയാം ഒരാൾ ശരിയായ വഴി ചൂണ്ടിക്കാണിക്കുന്നു അതുവഴി പോകും ദോഷം ദോഷം തന്നെ ഇങ്ങനെ അനൽപ ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ വിവേകം തീരെ ഇല്ല ഇല്ലാത്തവന് ഏതാണ് ശരിയെന്നവനങ്ങനെ തീരുമാനിക്കും അവിടെയാണ് പ്രശ്നം എല്ലാം കേൾക്കുമല്ലോ ശരി തെറ്റും നല്ലതും ചീത്തയും എല്ലാം കേൾക്കും അപ്പൊ കേൾക്കുന്നതിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്നതിന്റെ ബ്രഹ്മത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടേ ആത്യന്തികമായി കേൾക്കുന്നവന്റെ ഉള്ളിലൊരു വിവേകം വേണം ശരിയെ തിരിച്ചറിയാൻ എന്താണ് തനിക്ക് വേണ്ടത് തിരിച്ചറിയാൻ ആ ഒരു വിവേകം അവന്റെ ഉള്ളിലുണ്ടായിരിക്കും അവന് ഏതാണ് തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും പറ്റാതെ പിന്നെ സംസാരത്തിൽ ജീവിതത്തിൽ ഒരാൾക്ക് നല്ലത് മാത്രം കേൾക്കാനും പറ്റത്തില്ല വികല്പം എന്നുള്ളത് വിരുദ്ധകല്പങ്ങളാണ് കേൾക്കുന്നത് അത് മാത്രമാണ് പലതവണ നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് തനിക്ക് പറ്റിയത് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സ്വന്തം വിവേകം പ്രവർത്തിച്ചാലും മറ്റൊരാളിന്റെ വിവേകത്തെ മാത്രം ആശ്രയിച്ച് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ഒന്നും അവരിൽ ഉണ്ടായതേ പറ്റും അപ്പൊ അതെങ്ങനെ ഉണ്ടാവും അപ്പൊ ഈ രണ്ടും കേട്ട് ഈ വികല്പങ്ങളെല്ലാം കേട്ടിട്ട് അവൻ അതിന്റെ ശരിയെ സംശീകരിക്കുക എന്നുള്ള ഒന്ന് അവിടെ അവന്റെ ആത്മനിഷ്ഠമായ ഒരു പ്രവർത്തനം കൊണ്ടേ അത് സാധ്യമാണ് അല്ലെങ്കിൽ പരപ്രത്യേക ബുദ്ധിയായി ജീവിക്കും മറ്റുള്ളവർ പറയുന്നതെന്തോ അതിനനുസരിച്ച് ജീവിക്കും അപ്പൊ ഓരോ വ്യക്തിയിലും ആത്മനിഷ്ഠത എന്ന് പറയുന്നവർ അതാണ് ഇവിടെ പറയുന്നത് പൊതുവായി പറയുക കാരണം ഇവിടെ ഇനിയിപ്പോൾ പറയുന്നത് സർവവും കാലാധീനമാണ് ഇതിന്റെ നശ്വരതയെ കുറിച്ച് പറയുകയാണ് ഇനി വരുന്ന ഈ നാലഞ്ച് പ്രകടനങ്ങളിലെല്ലാം പറയുന്നത് ആദ്യം കാലത്തിന്റെ വിശേഷത്തെ കുറിച്ച് പറയും പിന്നീട് എല്ലാത്തിന്റെയും കുറിച്ച് പറയും അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ബോധ്യപ്പെടണ്ടേ പറയുന്നു നമുക്ക് കേൾക്കാം പക്ഷെ നമുക്കത് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ വിവേകമായി മാറിയാലേ അത് ബോധ്യപ്പെടുത്തും മറ്റുള്ളവർ നമ്മളോട് എന്ത് പറഞ്ഞാലും ശരി അത് കേവലം ഒരു ഉപദേശമായിരുന്ന അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ടാണ് മനുഷ്യൻ ശരിയായ ആ വിവേകം ഉണ്ടാകാറ് സ്വന്തം വിവേകമായിട്ട് മാറണം അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല എന്നാണ് ആർക്കും ആൾക്കാരെ ഉപദേശിച്ച് നന്നാക്കാൻ എന്തുകൊണ്ട് പറ്റത്തില്ല അവനത് ഉൾക്കൊള്ളാൻ പറ്റാത്തടത്തോളം കാലം ഉപദേശം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എത്രയൊക്കെ ഉപദേശിച്ചാൽ അപ്പൊ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഉപദേശിക്കുന്ന ആൾ അതിന് യാതൊരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല അതൊക്കെ പറയാനുണ്ട് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ആത്മനിഷ്ഠമാണ് ഒരു വ്യക്തിനിഷ്ഠമാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ അയാളിൽ ഉണ്ടാകും ഉണ്ടാകാൻ കൊടുക്കാൻ ഒരു ഉപദേശങ്ങളുമുണ്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നില്ല ഒരു ഉപദേശമുണ്ടെങ്കിൽ ഒരു ഗുരുവിനും ഒരു ശിഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ശിഷ്യന്റെ ഭാഗത്ത് എന്താണ് ഒരു ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിട്ടില്ല കാരണം എന്തുകൊണ്ട് മനുഷ്യൻ കേൾക്കുന്നത് നല്ല മാത്രമല്ല എല്ലാം വിപരീതമായ പലതും പരസ്പര വിരുദ്ധങ്ങളായ നല്ലത് കേൾക്കുമ്പോൾ നല്ലത് ചീത്തയും തിരിച്ചറിയുക എന്ന് പറയുന്ന വിവേകം വ്യക്തിയിൽ ആത്മനിഷ്ഠമായി ഉണ്ടാകാത്തിടത്തോളം കാലം അതൊന്നും ഒരാൾ ആർക്കും ഒരു പ്രയോജനം അപ്പൊ അതിനുള്ള പ്രയത്നം എന്ന് പറയുന്നത് ഇവിടെ മുമ്പോട്ടിലും പൗരുഷം അതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പറയും കാരണം ഇതൊക്കെ സ്വപ്രയത്നം കൊണ്ട് സാധിക്കേണ്ടതാണ് സ്വപ്രയത്നം കൊണ്ട് സാധിക്കണം അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പൗരുഷം എന്ന് പറയുന്നതാണ് സ്വപ്രയത്നം പോലും സാധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഭേദേ അങ്ങനെ വികല്പ കൽപ്പനാലൽപ ആ ഭേദം എന്ന് പറയുമ്പോൾ നാനാ ബുദ്ധിയാകും നാനാ വിഷയങ്ങളാകും നാനാതരത്തിലുള്ള പ്രവൃത്തികളാകും പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന ഇവയെല്ലാം കൊണ്ട് എന്ത് ചെയ്തു അവൻ ഭ്രമത്തിൽ നിന്നും ഭ്രമത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ജീവിതത്തിൽ ശരിയായ വിവേകം ഉണ്ടാകുന്നില്ല മനുഷ്യന്റെ പൊതുവായ ഒരു സ്വഭാവത്തോടില്ലെന്ന് കൂടെ പറയുന്നു ഏഹ് ആ ബ്രഹ്മത്തിന് സംസാര കുഹരെ ഭ്രമ ആ നയിക്കപ്പെട്ടു അല്പബുദ്ധിബി കാരണം ഭ്രമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുണ്ടാകും ആ വ്യക്തിയെ കുറിച്ചാണോ പറയുന്നത് എന്താണ് അല്പബുദ്ധി അല്പബുദ്ധി എന്ന് പറയുന്ന ഭ്രമത്തിന് വിധേയനാകുന്ന വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയിൽ സംഭവിക്കുന്നതാണ് ഭ്രമം അപ്പൊ ആ ഭ്രമത്തിൽ അവൻ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താ കാരണം അത് ഭേദ ഭേദങ്ങളാൽ രൂപത്തിൽ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം ബ്രഹ്മത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അങ്ങനെയെല്ലാം പറയാം ബ്രഹ്മത്തിൽപ്പെട്ടിരിക്കുന്നു എല്ലാം പറയാം വികൽപ്പ കൽപ്പന അനൽപ വ്യക്തിയിലേക്ക് ഭേദി ചിന്തകൾ അതുകൊണ്ടുണ്ടാകുന്ന വിരുദ്ധ ചിന്തകൾ അതുകൊണ്ടുണ്ടാകുന്ന വാക്കുകൾ അത് ശ്രവിക്കുന്നവൻ അതാണ് അല്പബുദ്ധി അതാണ് ഭേദത്തെ ഉണ്ടാക്കുന്നത് അത് ഭേദമാണല്ലോ എന്ന് പറയുമ്പോൾ അത് ഭേദത്തെ ഉണ്ടാക്കുന്നു കാരണം ഇവിടെ പറയാൻ പോകുന്ന അദ്വൈതത്തെ കുറിച്ചാണ് അപ്പോ ഭേദത്തിന്റെ ലോകത്ത് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറയും അവിടേക്ക് അവൻ നയിക്കപ്പെടുന്നു എന്നാണ് അവിടെ ഭ്രമത്തിൽ അവൻ നയിക്കപ്പെടുന്നു സാമാന്യ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ആദ്യം പറയും പിന്നെ അതൊരു കാലത്തിന്റെ പ്രത്യേകത ഇവിടെ പറയാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞു സദാം കഥമിവാസ്തേതായിരേ ജാലപഞ്ചരേ ബാലായ അദ്വൈച്ച് ഫലം ഉപരവിം ബിംബിതം ഞാൻ ആ ഗീതയിലെ സത്യങ്ങളുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഈ ജാലപഞ്ചരത്തിൽ ഊരാക്കുടുക്ക് ഊരാക്കുടുക്കാണ് സദാം സത്തുക്കൾക്ക് ആസ്ഥ ഇഹ കഥമിവ ആസ്ഥ ജായേ ഇതിലെങ്ങനെയാണ് സത്തുക്കൾക്ക് ശ്രദ്ധയുണ്ടാവും ഈ ഭ്രമത്തിൽ നിൽക്കുന്ന ഈ ലോകത്ത് എന്നുവെച്ചാൽ കേൾക്കുന്നവന്റെ മനസ്സിനെ കുഴപ്പത്തിലാകുന്ന ഈ ലോകത്ത് അതിന് സത്യങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകത്തില്ല വൈദഗ്ധ്യം കൊണ്ട ലോകം അവിടെ അതെ കഥമിവ എന്നുവെച്ചെങ്കിലും ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ടാകത്തില്ല ആസ്ഥാപിച്ച ശ്രദ്ധ ഉണ്ടാകത്തില്ല അതിനെ ശ്രദ്ധിക്കുന്നില്ല ഈ വൈരുദ്ധ്യം കൊണ്ട് ലോകത്തെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം ഉദാഹരണം പറയുന്നു ബാല അത്മിച്ഛന്തി ഫലം മുകുര ബിംബിതം മുകുര ബിംബിതം എന്ന് വെച്ചാൽ കണ്ണാടിയിൽ പ്രതിബിംബിച്ച ഫലം ഫലത്തെ ബാല അത്വം ഇച്ഛന്തി ബാലന്മാർ മാത്രമേ അത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കത്തുള്ളൂ അപ്പോൾ ബാലൻ അവിടെ ഫലത്തിൽ പ്രതിബിംബിച്ച ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ച ആ ഫലത്തെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ബാലൻ എന്ന് വെച്ചാൽ അവിവേകിയാണ് അവന് ബോധം അതുകൊണ്ട് ഇവിടുത്തെ ഈ ഭൗതിക ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ഇഹലോകം ഇഹലോകമായാലും ശരി പരലോകമായാലും ശരി ഈ സുഖഭോഗങ്ങളിൽ മുഴുകി ആത്മീയ ചിന്തയില്ലാതെ പുലർത്തുന്നവൻ അവനേതുപോലെയാണ് ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ഫലത്തെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് ഇവിടെ നിന്നാണ് ഇനി കാലത്തിലേക്ക് കാലം കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ഫലം എന്ന് പറയുന്നത് ഒരു തരത്തിലും സത്തയില്ലാത്തതാണ് ഒരു തരത്തിലും നിലനിൽപ്പില്ലാത്തതാണ് അപ്പോൾ ഭൗതികമായ സുഖസമൃദ്ധിയിൽ അതിൽ മുഴുകുക എന്ന് പറഞ്ഞിരിക്കുക അത് ഈ അവിവേകിയായ ശിശു കണ്ണാടിയിലെ പ്രതിബിംബ ഫലത്തെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു ഈ ഭൗതികത്തിന്റെ തുച്ഛത നിസ്സാരത കാണിക്കുക കാലത്തെക്കുറിച്ച് പറയുന്നു അത് തന്നെയാണ് എന്റെ താല്പര്യം അത് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് മനുഷ്യൻ കീർത്തി സമ്പത്ത് അധികാരം ഇതെല്ലാം മനുഷ്യനാണ് ഈ മൂന്നാണ് പ്രധാനമായും മനുഷ്യനെ നശിപ്പിക്കുന്നത് എവിടെ ഇതൊക്കെ വരുന്നു അവിടെയെല്ലാം അവന്റെ അഹംബോധം അഹങ്കാരമായി പരിണമിക്കുന്നു അഹംബോധമല്ല ദോഷം അഹങ്കാരമാണ് ഇവരെല്ലാവരും വളരെയധികം അഹങ്കരിക്കും ഞാനെന്ന ഭാവം ഇവിടെ പറയുന്നത് എന്താണ് ഇതെല്ലാം ഈ കാലത്തെ ആശ്രയിച്ചിരിക്കുകയാണ് ഇതിൽ അഹങ്കരിക്കാൻ പാടില്ല കാരണം ഇതിനെന്തും എന്ത് പരിണാമം സംഭവിക്കും ഏത് അപ്പൊ അതിന് മനുഷ്യൻ മതിമറന്ന് ഇതിലൊന്നും അഹങ്കരിക്കരുത് ഇതാ പറയും ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാം ഏത് തരത്തിലുള്ള സമ്പത്തായാലും ശരി സമ്പത്ത് പലതരത്തിലുമാണ് അതും ഏതെങ്കിലും തരത്തിലാണ് നാശം വരാം കുറവുകൾ വരാം ഇത് രണ്ടും മനുഷ്യന് കൊടുക്കുന്ന അവന്റെ കീർത്തി ഇതും നഷ്ടപ്പെടാം അല്ലെങ്കിൽ അതിന് വിപരീത പരിണാമം ഉണ്ടാകാം ദുഷ്കീർത്തിയായി പരിണമിക്കാം അതുകൊണ്ട് ആധ്യാത്മികമായ ചിന്തയുള്ളവർ ഇതിൽ നിന്ന് ഒന്നിക്കണം എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്നാണ് കൂടെ പറയുന്നത് അതിന് അഹങ്കരിക്കരുത് ഒന്നിക്കുക എന്ന് വെച്ചാൽ അതിൽ ദുരഭിമാനത്തെ ഉണ്ടാക്കരുത് എന്നാണ് എന്നർത്ഥം കീർത്തിയെക്കുറിച്ച് പറയുന്നത് പ്രധാനമായിട്ടും ഈ സമ്പത്തും അധികാരവും ഇല്ലാത്ത മനുഷ്യർക്കും കീർത്തി ഉണ്ടാകാം അല്ലേ മഹാത്മാക്കളെ ആൾക്കാർ സ്മരിക്കുന്നത് സമ്പത്തിന്റെ അധികാരത്തിന്റെ പേരിലല്ല അവർക്കും കീർത്തി ഉണ്ടാക്കാറുണ്ട് അപ്പൊ കീർത്തി ദോഷമാണോ ഉപയോഗിക്കഴിഞ്ഞാൽ ദോഷമാണ് കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് കീർത്തിയില്ല അവരെ മറ്റുള്ളവർ കീർത്തിക്കുകയാണ് സ്വയം കീർത്തിക്കുകയാണ് ഒരു മനുഷ്യൻ സമ്പത്തും അധികാരവും കൊണ്ട് സ്വയം കീർത്തിക്കുന്നിടത്താണ് അവിടെയാണ് അത് അവന് പ്രശ്നമായത് ഒരു തന്നെ മറ്റുള്ളവരാണ് കീർത്തിക്കുന്നതെങ്കിൽ സ്വയം ഉണ്ടാകും മറ്റുള്ളവരാണെന്ന് ചെയ്യുന്നതെങ്കിൽ അവരാ നീ ഇടപെടുന്നത് അത് ആർക്കും ദോഷം ചെയ്യുന്ന കാര്യമില്ല കാരണം അവൻ അവന് സ്വയം അവൻ കീർത്തിക്കുന്നില്ല തന്റെ കീർത്തിയിൽ അവൻ അഭിമാനമില്ല തന്റെ കീർത്തിക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്നില്ല സ്വാഭാവികമായിട്ടും എന്ത് ലോകം അതിനകത്ത് മഹാത്മാക്കളെന്ന് പറയും ശരി അവർ സ്വന്തം കീർത്തിക്ക് വേണ്ടി ഒന്നും ചെയ്യും പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും മറ്റുള്ളവർ അതിനെ തന്നെ ഒരു കീർത്തിയായി അവരവരെ കീർത്തിക്കും അത് വ്യക്തിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ആ സ്വയം വ്യക്തി സ്വയം കീർത്തിക്കുന്നില്ല സ്വയം മഹത്വപ്പെടുത്തുന്നില്ല മറ്റുള്ളവർ പറയുന്ന അയാൾ മഹത്വമുള്ളവനാണ് അയാളിൻ്റെ ഇന്ന ഗുണവിശേഷങ്ങളുണ്ട് ഇന്ന ഇന്ന നന്മകളുണ്ടെന്നൊക്കെ പറയും അത് ആ വ്യക്തിയെ ബാധിക്കുന്ന കാര്യമില്ല കീർത്തി എന്ന് പറയുന്നത് സമ്പത്തും അധികാരവും നേടിയതിനു ശേഷം അത് രണ്ടും സ്വന്തം കീർത്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു അതിനെക്കുറിച്ച് വളരെ കരുതൽ വേണമെന്നുകൊണ്ട് ഇതെല്ലാം കാലാധീനമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പൊ അത് അഹങ്കരിക്കരുത് എന്നുള്ളതാണ് ഈ ഇതിൽ വരുന്ന രണ്ട് മൂന്ന് പ്രകടനത്തിന്റെ ചുരുക്കമാണ് മനുഷ്യൻ ഒരു തരത്തിലും അത് അഹങ്കരിക്കാൻ അങ്ങനെ ആ കാലത്ത് കാലം എല്ലാത്തിനെയും മെഴുകിക്കളയും കളയുന്നു പറയുന്നത് കാലം മെഴുകിയാൽ നമുക്കെന്താ കാലം എന്തിനും മെഴുകിക്കോട്ടെ അത് ഇത് കേൾക്കുന്നവർക്ക് അതുമായിട്ട് എന്താ ബന്ധം അപ്പൊ കാലം ബോധത്തോടു കൂടി വേണം ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ എന്നുവെച്ചാൽ അഹങ്കരിക്കരുത് എന്നാണോ പറയുന്നത് ഒന്നിനും മനുഷ്യനെ അഹങ്കരിക്കാൻ പാടില്ല അങ്ങനെ അഹങ്കരിച്ചാലും അവൻ ദുഃഖിക്കേണ്ടി വരും സമ്പത്തിന് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കുന്നു അഹങ്കരിക്കുന്നു സമ്പത്ത് ഉണ്ടാക്കി അഹങ്കരിച്ചാൽ ചെയ്യും ആ സമ്പത്തിന്റെ ദുർവിനിയോഗം സംഭവിക്കും സമ്പത്തിന്റെ ദുർവിനിയോഗം സംഭവിക്കുമ്പോൾ അവർ തിരിച്ചടിക്കും അതുപോലെ തന്നെ അധികാരം നേടും അതൊക്കെ മനുഷ്യന് നേടാം അവരഹങ്കരിച്ചാൽ അതും അവൻ അതിന്റെ ദുർവിനിയോഗം ഉണ്ടാവും തെറ്റായ കാര്യങ്ങളൊക്കെ അവന് ഉപദ്രവിക്കും അപ്പോൾ തിരിച്ചടികളുണ്ടാവും അത് പ്രകൃതിയുടെ നിയമമാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നു വരുന്നു അവന് ദുഃഖിക്കേണ്ടി ആ ആ ലോകത്തങ്ങനെ കാണുന്നു പ്രകൃതി അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ കീർത്തി കീർത്തി അവനെ എന്ത് ചെയ്യും അഹങ്കാരമുള്ളവനായി മാറ്റി ആ അഹങ്കാരത്തിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുമ്പോൾ അവന് ദുഷ്കൃതി ഉണ്ടാവും അപ്പോൾ അവൻ ദുഃഖിതനാവും ഇതെല്ലാം അവന് ദുഃഖിതനാവും അതിനാണ് സംസാര ദുഃഖം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാലത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും കാലം എന്ന് പറയുമ്പോൾ ഇന്ന് നാളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ നാളെ വന്നു ചേരും അപ്പോൾ ദുഃഖിക്കും അപ്പോൾ ദുഷിച്ച പ്രവൃത്തികൾ വന്നു കഴിഞ്ഞാൽ അഹങ്കാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിപരീത ഫലം ഉണ്ടാവും അത് എങ്ങനെയെന്ന് വെച്ചാൽ പ്രകൃതി അങ്ങനെയാണ് പ്രകൃതി സജ്ജീകരിച്ചു അങ്ങനെ തീ തൊട്ട് കഴിഞ്ഞു പ്രകൃതിയുടെ സംവിധാനം അതിൽ നിന്ന് ആർക്കും മാറിയിക്കാൻ പറ്റില്ല തീയിൽ തൊട്ട കൈ പൊള്ളാത്ത ഒരു മനുഷ്യനും അത് പൊള്ളിയിരിക്കും അത് ആണ് പ്രകൃതിയുടെ സംവിധാനം അതുകൊണ്ട് ഒരുത്തന്നെ അഹങ്കരിച്ച് ഇതിലേതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാലം അവനെ വെറുതെ വിടില്ല എന്നാണ് ഈ പറയുന്നത് കാലം എല്ലാത്തിനെയും ഖസ്മരൻ എന്നാണ് എല്ലാത്തിനും മെഴുങ്ങുന്നവനാണ് കാലം അതുകൊണ്ട് കാലത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും പറയും കാലം നീചനാണ് വഞ്ചകനാണ് അതാണ് ഇതാണെന്നെല്ലാം പറയുന്നത് കാരണം കാലത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാലത്തിന് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനും പറ്റില്ല പിറകോട്ട് പോകാനും പറ്റത്തില്ല ഒരിക്കലും കാലം എന്ന് പറയുന്നത് എന്താണ് അതിന് കുത്തൊഴുക്കാണ് അതിനും അതിനൊപ്പം നമുക്ക് ഒഴുകിപ്പോകാനേ പറ്റും കാലത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നു നാളെ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറ്റും നാളെ എന്താ പോയി അറിഞ്ഞിട്ട് ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും സാധിക്കും ഒരു മനുഷ്യനൊന്നും സാധിക്കില്ല മുമ്പോട്ട് സഞ്ചരിക്കാൻ നമുക്ക് അടുത്ത വർഷം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട് പോയി അതെല്ലാം കണ്ട് മനസ്സിലാക്കി പിന്നോട്ട് വരിക അസാധ്യം ഏ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ കാര്യം എനിക്കും അറിയാം കാലത്തിൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് പറഞ്ഞു മനസ്സിലായി കാലത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ആർക്ക് സാധിക്കും എന്നുവെച്ചാൽ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അടുത്ത വർഷം ഇതേ ദിവസം എന്ത് സംഭവിക്കുന്നു മുന്നോട്ട് പോയി അറിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല അടുത്ത വർഷം ഇതേ ദിവസം ഇന്നത്ര തീയതി ഇരുപത്തിമൂന്നാം തീയതി എന്ത് സംഭവിക്കുന്നു എന്നറിയണമെങ്കിൽ ഞാൻ ഒരു വർഷം കാത്തിരിക്കും ഒരു വർഷം കഴിഞ്ഞ് ഞാനവിടെ എത്തിച്ചേരും അതാണ് കാലത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല ഇനി കാലത്തിൽ പിന്നോട്ട് പോകാൻ പറ്റുമോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് പലപ്പോഴും ഒരിക്കലും സാധിക്കില്ല എന്തുകൊണ്ട് നമ്മുടെ ബാല്യകാലം കളിച്ച് ഓടി കളിച്ചതാണെന്ന് ആ ബാല്യകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബാല്യകാലം ഓടിക്കളിച്ച് കാലം ആ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം എന്നിട്ട് ഇങ്ങോട്ട് വരാം പോയിട്ട് തിരിച്ചു വരണം കാരണം ഞാൻ വേണമല്ലോ ഒരിക്കലും നടക്കും കാലത്തിൽ മനുഷ്യന് പിന്നോട്ട് സഞ്ചരിക്കാനും പറ്റില്ല മുന്നോട്ട് സഞ്ചരിക്കാനും പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മാനസിക ഭാവന അതാണ് നേരത്തെ പറഞ്ഞത് മനസ്സുകൊണ്ട് പല ഭാവനയും അടുത്ത വർഷം ഇന്നതായിരിക്കും അങ്ങനെ നമുക്ക് ഭാവനകളെയാവും കാലത്തിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല അതിനെന്താണ് സംഭവം അതിന് വരുന്ന ഒരു തടസ്സം കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരാം പിറകിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടെ നിന്നിട്ട് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല കാരണം അങ്ങനെ തിരിച്ചു വരുന്ന ഒരു വർത്തമാനം അങ്ങനെ ഒന്നില്ല വർത്തമാനം ഇല്ലാത്ത അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് സംഭവിക്കാത്തതിന് ഒരു കാരണം വർത്തമാനം എന്ന് പറയുന്ന ഒന്നില്ല നമ്മുടെ ഒരു ഭാവന മാത്രമാണ് നമ്മൾ വർത്തമാനത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കല്ല് കഴിയുമ്പോൾ വർത്തമാനം നമ്മുടെ കയ്യിൽ പിടികിട്ടും വർത്തമാനത്തിൽ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല വർത്തമാനത്തിന്റെ പ്രശ്നമില്ല അതായത് നമ്മൾ വിചാരിക്കും വർത്തമാനം എന്ന് പറയുന്നത് ഒരു ക്ലോക്കിന്റെ പെൻഡിൽ ഇങ്ങനെ ആടുന്നതാണ് ആ വർത്തമാനത്തെക്കാളും വളരെ ചെറുതാണ് ഒരു പോട്സ് ക്ലോക്കിന്റെ അതിന്റെ വൈബ്രേഷൻ അതിന്റെ ആറ്റത്തിന്റെ വൈബ്രേഷനാണ് അതിലെ സെക്കൻഡുകൾ അതിലും സൂക്ഷ്മമാണ് ഒരു ആറ്റമിക് ക്ലോക്കിന്റെ വൈബ്രേഷൻ അതിലും സൂക്ഷ്മമായ സെക്കൻഡാണ് വളരെ വളരെ സൂക്ഷ്മമാണ് അതിന്റെ പിന്നിലേക്ക് പോകാൻ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതാണ് മനുഷ്യൻ മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും സൂക്ഷ്മമായ സെക്കൻഡ് ഇവിടെ നമ്മൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരാട്ടം പെൻഡലത്തിന്റെ മനസ്സിലാകും അത് കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോഴോ ഒരാറ്റത്തിന്റെ വൈബ്രേഷനും ആറ്റമിക് ക്ലോക്കിൽ പോകുമ്പോഴോ അതിൽ എത്രയോ നമുക്ക് ബുദ്ധിമുട്ട് ഗ്രഹിക്കാൻ വയ്യാത്ത ഒരു വൈബ്രേഷനാണ് ചെറുക്കുന്നത് അതേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല അപ്പം വർത്തമാനം എന്ന് പറയുന്ന ഏതാ ഞാൻ വർത്തമാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ എന്താണ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു ഒരു വലിയൊരു സമയത്തെ എടുത്തിട്ട് വർത്തമാനകാലം എന്നൊക്കെ പറയുന്നു എന്നുള്ളതേ അത് കേവലം ഒരു ഭാവന കൃത്യമായ വർത്തമാനമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പോയിട്ട് തിരിച്ച് വർത്തമാനത്തിലേക്ക് വരാൻ പറ്റില്ല പിറകിലേക്ക് പോയിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് കാലം എന്ന് പറയുന്നത് കാലത്തെക്കുറിച്ച് ഭൗതികശാസ്ത്രത്തിൽ ചിന്തിച്ചാൽ പോലും പലപ്പോഴും അതൊരു എന്താണ് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ് അതൊരു തത്വചിന്താപരമായിട്ട് നമുക്ക് കാലത്തെ മനസ്സിലാക്കാൻ പറ്റും കാലത്തിന് കാല അധ്യയനം ജഗത് സർവം ലോകം മുഴുവൻ കാലത്തിന്റെ അധ്യയനമാണ് എന്നുവെച്ചാൽ ഭാവി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും നല്ലത് സംഭവിക്കാം തെറ്റി സംഭവിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കാം പ്രതീക്ഷിക്കുന്നത് സംഭവിക്കില്ല എന്നർത്ഥമില്ല അത് സംഭവിക്കാം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കാം എന്നിട്ട് അതിന്റെ ഒരു പൊതു സ്വഭാവം അനിശ്ചിതത്വമാണ് അതുകൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കരുത് അതാണ് പറയുന്നതിന്റെ താല്പര്യം കാലത്തെ വളരെ കരുതലോടെ കൈകാര്യം ചെയ്യുക കാലത്തിൽ വളരെ കരുതി അങ്ങനെ ഈ പറയുന്നത് പറയുന്നതിന് ചുരുക്കം കാലത്തിലെല്ലാം എന്ത് ചെയ്യുന്നു ചിന്ന ഭിന്നമായി പോകും എന്തെല്ലാം സ്വപ്നങ്ങളോട് ഒരു കാലത്ത് ജീവിച്ച ആൾക്കാരാണ് എല്ലാ സ്വപ്നങ്ങളും തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു അല്ലേ ആണോ അല്ലേ എല്ലാ മനുഷ്യർക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് സ്വപ്നങ്ങൾക്കനുസരിച്ചാണോ ഇന്നിവിടെ ഇരിക്കുന്ന അല്ല അതൊരു വാസ്തവമാണ് എന്തുകൊണ്ട് എന്താ അങ്ങനെ സംഭവിക്കുന്നു കാലം ഒരു ഒറ്റ ഉത്തരവേ കാലം മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകും എന്നാൽ എന്താ ഈ കാലം ആർക്കും ഒരു പിടിയില്ല കൃത്യമായ ഉത്തരം കാലത്തിന് ആർക്കും പറയാൻ പറ്റില്ല ഒന്നിനും പറയാൻ പറ്റില്ല കാലത്തിനും പറ്റില്ല അതൊരു അത്ഭുതമായൊരു പ്രതിഭാസമാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തിന്റെ ഉത്തരനാണെന്നാണ് പറയുന്നത് അത് താത്വികമായൊരു ഒരു താത്വികമായ ഒരു കാഴ്ചപ്പാട് ബ്രഹ്മപുത്രൻ ഭൗതിക ശാസ്ത്രത്തിൽ മറ്റും പറയാം അതൊരു ഇവന്റാണ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റത്തില്ല ഫോർത്ത് ഡയമെൻഷൻ ഒരു ഇവന്റ് നീളം വീതി പൊക്കം ഒരു ഇവന്റിലൂടെ ചേരുമ്പോഴാണ് നാല് ഡയമെൻഷന്റെ ഭൗതിക ആ നാലാമത്തത് കാലമാകുമ്പോൾ എന്ന് വിചാരിച്ചു നമുക്കത് മനസ്സിലാകാൻ വളരെ പ്രയാസം ഐൻസ്റ്റീൻ പറയും ടൈം ഡയലേഷൻ എന്നുവെച്ചാൽ സമയത്തിന്റെ ചുരുങ്ങൽ മനസ്സിലാക്കാൻ വളരെ പ്രയാസം എന്നുവെച്ചാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള പല കൽപ്പനകളും നമുക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്ന പരീക്ഷണത്തിലൂടെ തെളിയിച്ചാണ് എന്നുവെച്ചാൽ സഭയിൽ ചുരുങ്ങും നമ്മുടെ ഈ ഒരു റെഫറൻസിലാണ് ഈ ടൈം വേഗത കൂടിക്കഴിഞ്ഞാൽ സമയം മാറും ഇപ്പോഴത്തെ സമയം പ്രകാശ വേഗത്തിന് അടുത്ത വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ നിന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളിവിടുന്ന് ഒരു ചെറിയ സമയം സഞ്ചരിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടുത്തെ ലോകം എന്ന് പറയുന്നത് ഒരുപാട് പിന്നിലേക്ക് എന്നുവെച്ചാൽ ശിശുക്കളെല്ലാം വൃദ്ധന്മാരായി അതിനുള്ള ടൈമിലെ ഡൈലേഷൻ എന്ന് പറയും സമയം ചുരുങ്ങുന്നു വേഗതയിൽ അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ടൈമിലെ ഡൈലേഷൻ എന്ന് പറയുന്ന ഭൗതികശാസ്ത്രം തെളിയിച്ചാണ് അല്ല സമയത്തിന്റെ ഗതി എപ്പോഴും ഒരു തരത്തിലല്ല വേദന മാത്രം സമയിക്കുന്നു ഏ ആ അതുകൊണ്ട് അതാണ് ആറ്റമിക് ക്ലോക്കും നമ്മുടെ ക്ലോക്കും വ്യത്യസ്തമായിരിക്കും അതിന്റെ വേഗത കൂടുതലാണ് അതുകൊണ്ട് രണ്ടും രണ്ട് രീതിയിൽ പോകുന്നു പക്ഷെ ഈ പറയുന്ന കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്താണ് നമ്മൾ മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയുള്ള ശിശുക്കളെല്ലാം വയസ്സായി എന്ന് പറയുന്ന കാര്യം അത് നമുക്ക് തെളിയിക്കുന്നുണ്ട് കാരണം ആ മേഖലയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏ അങ്ങനെ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു വേഗതയെ സഞ്ചരിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആ മേഖലയെ താങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരം എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല എന്തായിട്ടായിരിക്കും അത് മാറും അങ്ങനെ യഥാർത്ഥ ലോകത്തിലാകുന്നു പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് അത് കാലത്തെ കുറിച്ചുള്ള ഭൗതികമായ നിരീക്ഷണം അതിന് ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ് ഒരു പരിധി വരും പക്ഷെ ഇവിടെ ആ രീതിയിലല്ല പണ്ട് ഈ കാലം എന്താണ് എന്നല്ല ചിന്തിച്ചത് മറിച്ച് കാലത്തിൽ എന്ത് സംഭവിക്കും അതാണ് ഇവിടെ പറയുന്നത് കാലത്തിൽ നമുക്കെന്താ സംഭവിക്കും എന്തൊക്കെ സംഭവിക്കാം കാലത്തിൽ എന്ത് സംഭവിക്കാം അതുകൊണ്ട് ഇത് കേവലം ഒരു ആത്മീയ ചിന്തയ്ക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ മനുഷ്യൻ അവന്റെ അഹങ്കാരത്തെ വളർത്താതിരിക്കുക അതിനെ ഉപേക്ഷിക്കുക അതിനെ കുറയ്ക്കുക അതിനെ കൈകാര്യം ചെയ്യുക നിയന്ത്രിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയം അത് മനുഷ്യനും എന്താണ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാരത്തെ കുറിച്ച് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് സംസ്ഥാനം കാരണം ആത്മീയമായ ജീവിതം എന്ന് പറഞ്ഞാലും അവിടെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ വരാം മനുഷ്യൻ ആത്മീയ ജീവിതത്തിലും വരാം ആത്മീയത വരുമ്പോൾ തന്നെ അവനെന്ത് വരാം സമ്പത്ത് വരാം അധികാരികൾ കീർത്തി വരാം അതൊക്കെ അവനെ നശിപ്പിക്കാം അപ്പൊ അവരവിടെ ആത്മീയത നഷ്ടപ്പെടും അതുകൊണ്ട് ഇത് കാലം നശിപ്പിക്കുന്നതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാം എന്നുള്ള ബോധം മനുഷ്യന് വേണം എന്ന് പറയുന്നത് നല്ല ഉപദേശമാണ് അതുകൊണ്ട് ഈ സംസാരം എന്ന് ഒരു ജാലപഞ്ചരമാണ് ഒരു ഊരാ കൊടുക്കാണ് ഇതിൽ അമിതമായ മോഹങ്ങളൊന്നും വയ്ക്കരുത് അങ്ങനെ വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ആത്മീയതയുടെ ഗുണം അനുഭവിക്കാം മനുഷ്യൻ എന്താണ് ആത്മീയതയുടെ ഗുണം ശാന്തി സമാധാനം ഇത്രയേ ഉള്ളൂ വേറെ ആത്മീയതയ്ക്ക് മനുഷ്യനും നേടാറുണ്ട് കുണ്ടലിനി ഉയർന്നാലും ഉയർന്നില്ലെങ്കിൽ മനുഷ്യന് ശാന്തി സമാധാനം ഉണ്ടോ ഉണ്ടെങ്കിൽ അവന് അത് തന്നെ ആത്മീയത അല്ലാതെ നിങ്ങൾ എത്ര അക്ഷര ലക്ഷം ജപിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്തു എന്തൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചു എന്തൊക്കെ മനനം ചെയ്തു ഇതിലൊന്നും ഒരു കാര്യമില്ല അവന്റെ ഉള്ളിൽ അവനൊരു ശാന്തി സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഇതൊന്നും ഇല്ലാതെ അതാണ് ആത്മീയത എന്ന് പറയുന്നത് ഇതൊന്നും കൂടാതെ തന്നെ ഒരാൾ ഒരു ശാസ്ത്രവും മനനം ചെയ്തില്ല ഒരു ബ്രഹ്മത്തെക്കുറിച്ചും ചിന്തിച്ചില്ല ഒന്നും ചെയ്തില്ല അവനൊരു വേഷവും കിട്ടിയില്ല അവനൊരു മന്ത്രവും ജപിച്ചില്ല അവന്റെ ഉള്ളിൽ അവനൊരു ശാന്തി അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആത്മീയത ആത്മീയതയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം എന്താണ് വിഭ്രാന്തിയാണ് ബാക്കിയെല്ലാം ആത്മീയ വിഭ്രാന്തി ആ ശാന്തി മനുഷ്യന്റെ മനസ്സിനനുസരിച്ച് എന്ന് പ്രത്യേകം പറയും അത് മനുഷ്യന്റെ മനസ്സ് പലതരത്തിലാണ് അതായത് സ്വഭേദം കുറച്ച് ശാന്ത സ്വഭാവങ്ങളാണ് ചില മനസ്സുകൾ അങ്ങനെയല്ല അവനെപ്പോഴും മതിച്ചുകൊണ്ടിരിക്കും അസ്വസ്ഥമായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ മനസ്സിനെ ഒന്ന് മെരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എല്ലാ സാധനങ്ങളും ആത്മീയ സാധനങ്ങളും അപ്പൊ മനസ്സിന് സ്വതേ എന്നൊരു ശാന്ത സ്വഭാവം ഉണ്ടെങ്കിൽ ഒരു ആത്മീയ സാധനയുടെ ആവശ്യം ഒരു യോഗത്തിന്റെ ആവശ്യമുണ്ട് ഒരു ധ്യാനത്തിന്റെ ആവശ്യമുണ്ട് ഒരു സമാധിയുടെ ആവശ്യമുണ്ട് ഒരു ജപത്തിന്റെ ആവശ്യമുണ്ട് ഒരു ശാസ്ത്രത്തിന്റെ ആവശ്യം അത് അവൻ ആ സഹജഭാവത്തിൽ അതിനെ നശിപ്പിക്കാതെ തുടർന്നാൽ മാത്രം അങ്ങനെ ഒരു സഹജഭാവം അത് മനസ്സിന്റെ പ്രത്യേകത ആ ഒരു സഹജഭാവം നമ്മളിൽ ഉണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അയാൾ പിന്നെ ആ സഹജഭാവത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി പിന്നെ ജീവിതത്തിൽ കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക കൃത്രിമമായ അഭ്യാസം ചെയ്യാതിരുന്ന ആത്മീയതയുടെ ഗുണം ശാന്തി അതൊരാൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകാനും പിന്നെ നമ്മൾ എന്താണ് ഇപ്പോൾ ഓം ശാന്തി ശാന്തി ശാന്തി എന്നിങ്ങനെ പറയുന്നത് നമുക്കൊരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ദോഷമൊന്നുമില്ല നമ്മളൊരു ശാന്തി കണ്ടെത്തുന്നത് വരെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പറയുന്ന പോക്കിൽ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് ഭാഗ്യമാണ് കാരണം ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതില്ല നമുക്ക് എവിടെ എന്താണ് കാത്തു വച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമുക്ക് സുഖമില്ലെങ്കിലും നമ്മൾ ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക ചിലപ്പോൾ നമുക്ക് സുഖം വരും നമുക്കറിയാൻ പറ്റില്ല ആ ഒരു മനോഭാവം കണ്ടാണ് പക്ഷെ അതുകൊണ്ട് വരണമെന്ന് നിർബന്ധമുണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് അല്ല അത് ഉണ്ടെങ്കിൽ സഹജമായിട്ട് അത് ഉണ്ടെങ്കിൽ അപ്പോ ഈ ജീവിതത്തിന്റെ തന്നെ അർത്ഥം അവിടെ ഇരിക്കും അപ്പോ എന്താണ് ഈ സന്യാസം ശാസ്ത്രമൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പലപ്പോഴും കടന്നു വരുന്നതാണ് എന്തിനായി സന്യാസം ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ചിന്തിക്കാറില്ല സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിൽ അപ്പോ ഒരുത്തൻ ഈ സന്യാസം എന്ന് പറയുന്ന ഒരു വഴി എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്ന എപ്പോഴും ഇത് മനുഷ്യന്റെ ഒരു തെരഞ്ഞെടുപ്പായി എങ്ങനെ തിരഞ്ഞെടുക്കുന്നു ശരിക്കും ഈ പറയുന്ന ശാന്തിയോ സമാധാനമോ ഒരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ അന്നും ഒരു സന്യാസിയാണ് പിന്നെ അവൻ സന്യാസിയെ എന്തുകൊണ്ട് ജീവിക്കുന്നു മറ്റൊന്നും അവൻ ആവശ്യം കൊടുത്തു അവന്റെ ശാന്തിക്ക് വേണ്ടി അവന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് അവിടെയാണ് അവൻ സന്യാസത്തെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഒരാൾ ബലമായിട്ട് സന്യാസിയാകാൻ ശ്രമിച്ചാൽ അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമില്ല സന്യാസത്തെ ഒരാൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുന്നു സന്യാസത്തെ അവൻ ജീവിക്കുന്നു അപ്പോ അവന്റെ ജീവിതത്തിൽ ത്യാഗം എന്തുകൊണ്ട് വരുന്നു മറ്റൊന്ന് നേടിയിട്ട് അവന് പ്രത്യേകിച്ചൊന്നും സാധിക്കാറില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടെ ഭൗതികമായി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് അവന് അതുകൊണ്ടൊന്നും നേടാനില്ല കാരണം അവന്റെ ജീവിതമാണ് ആത്മീയതാവുന്നത് അതവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ അവന്റെ താൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് അതിനർത്ഥമാണ് അല്ല പ്രത്യേകിച്ച് ഒരു സന്യാസം അങ്ങനെയൊന്നുമില്ല ബാഹ്യ ലോകത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം വേഷം കെട്ടാം അതൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ് ബാഹ്യപ്രവർത്തികളുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ എന്തുകൊണ്ടത് സംഭവിക്കുന്നു ഒരുത്തന്റെ അന്ധകരണം അവന്റെ മനസ്സ് അനുകൂലമാണെങ്കിൽ അവന്റെ ജീവിതം അവന്റെ സന്യാസം പറയുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അവൻ സന്യാസിയാകാൻ ശ്രമിക്കുന്ന അതിന് കഴിയാതെ വരുമ്പോൾ ഒരാൾ സന്യാസിയാകാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ അവനെന്താണോ കാത്തു വച്ചിരിക്കുന്നത് അതനുസരിച്ച് അവൻ ചെറുപ്പം വിജയിച്ചിരിക്കുന്നു പരാജയം അപ്പൊ അങ്ങനെ ഒരു ശാന്തിയെ അവന്റെ ഉള്ളിൽ നിലനിർത്തുന്ന ആകുകയില്ലെങ്കിൽ അവന് അനുകൂലമായ ഒരു ചിന്തയാണ് ഇവിടെ പറയുന്നത് കുറച്ചും പറ്റും പറയുന്ന ചിന്ത ഇത് ഇതൊന്നും സ്ഥായിയായ കാര്യങ്ങളല്ല ഇതൊക്കെ അസ്ഥിരമാണ് ഇവിടെ എന്തെങ്കിലും അങ്ങനെ നേടിവെക്കുന്നതിന് പണം ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും ഇത് ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നേടുന്നത് അതിനുവേണ്ടി അവൻ ബോധപൂർവം എത്തിച്ചാൽ അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് യാതൊരു സംശയം ബാഹ്യമായി അതൊക്കെ നേടാൻ കഴിയും പക്ഷെ ആന്തരികമായി അവൻ അസ്വസ്ഥനായിരിക്കും മറ്റാരും അറിയത്തില്ലെന്ന് അവനവൻ തന്നെ തന്റെ ഇരയായിരിക്കും തന്റെ ഇര താൻ തന്നെ നമ്മൾ ഇരയിട്ട് മീൻ പിടിക്കുകയും ഇരയിട്ടിട്ട് വേറെ മത്സ്യങ്ങളെ പിടിക്കുകയും ഇവിടെ അങ്ങനെയല്ല ഇര താൻ തന്നെ ആരുടെ ഇര തന്റെ തന്നെ അപ്പോ അതിന് ഈ ഒരു ചിന്ത സഹായിക്കും ഇതിന്റെ ഒരു അസ്ഥിരത ആ അസ്ഥിരതയെ കുറിച്ച് അവന് സ്വയം ബോധ്യം വരികയാണ് ഇതൊന്നും വലിയ കാര്യമില്ല അങ്ങനെ ബോധ്യം വരുമ്പോഴാണ് എല്ലാവർക്കും എന്താണ് സന്യാസഭാവം വരുന്നത് മനസ്സിൽ വരുന്നത് അപ്പോൾ ഇത് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊരു രണ്ടാമതൊരു ചിന്തയ്ക്ക് യാതൊരു പ്രസക്തിയില്ല ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് വരുന്നില്ല എന്താണ് സന്യാസം വരുന്നില്ല മാനസികമായ ഒരു ഭാവം വരുന്നില്ല എന്നുള്ളതാണ് ബാഹ്യമായി എന്തോ ഒരു സ്ഥാനത്തെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അത് വിജയിക്കുന്നില്ല അതിനോട് പരിശ്രമിക്കും എന്ത് സംഭവിക്കും കാലം നമുക്കെന്താ വച്ചിരിക്കുന്നത് അതേ നമുക്ക് കിട്ടത്തുള്ളൂ അതാണ് ഇവിടെ കാലത്തെ കുറിച്ച് പറയുന്നത് കാലത്ത് കാലം നല്ലവനല്ല നമ്മുടെ കാലത്തെ വളരെ നീച്ചം ആണ് അവരെന്താ നമുക്ക് വച്ചിരിക്കുന്നത് നമുക്ക് തന്നെ നമുക്കറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ പറയുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ഇവിടെ പറയുന്നത് പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെക്കുറിച്ചും കാലം എന്താണ് ഭൗതികമായ എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുന്ന ഒന്നാണ് അതുള്ള കാര്യങ്ങൾ അവിടെ പറയും ഇത് എന്തിന് പറയുന്നു എന്നുള്ളതാണ് ഇനി വരുന്ന ഭാഗം അത് വിശദീകരിക്കും അത് പറയുന്നത് നമ്മൾ ഈ പ്രാപഞ്ചികമായ ഭൗതികമായ കാര്യങ്ങളിൽ സ്വയം മറന്നു അതിൽ മുഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെങ്ങനെ മുഴുകിപ്പോകുന്നു അഹങ്കാരത്തോടു കൂടി മുഴുകിപ്പോകും അത് എവിടെയാണ് മുഴുകുന്ന സ്ഥലങ്ങൾ ഒന്ന് സമ്പത്ത് അധികാരം കീർത്തി ഈ മൂന്ന് കാര്യങ്ങളിലാണ് മുഴുകിപ്പോകുന്നത് അപ്പൊ ഇത് നമ്മളെ ബോധിപ്പിക്കാനാണ് ശാസ്ത്രം ശ്രമിക്കുന്നത് അപ്പോ ഇനി മറുവശം എന്താണ് നമുക്ക് ആന്തരികമായി ഈ പറയുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് ഇതിനൊന്നും വലിയ കാര്യമില്ല എന്നൊരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളെല്ലാം അവിടെ അവസാനിപ്പിക്കും അപ്പോൾ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും അതിനാണ് ആത്മീയത എന്ന് പറയുന്നത് മനസ്സ് വളരെ ശാന്തമായ ഒരൊഴുക്കായിരിക്കും അവിടെ അവൻ പോകുന്ന കാലത്തിന്റെ ഒഴുക്കിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശാന്തമായ സൗമ്യമായ ഒഴുക്കാണ് വെള്ളപ്പൊക്കത്തിന്റെ ഒഴുക്കല്ല അപ്പോൾ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സന്യാസം എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായത് അത് മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് ശത്രുവായിരിക്കാൻ പാടില്ല പലരുടെയും മനസ്സെന്ന് പറയുന്ന വ്യക്തിക്ക് ശത്രുവായിരിക്കും അവിടെ ആ മനസ്സിനെ ശരിയാക്കി എടുക്കുന്നതിനാണ് നമ്മൾ ബാക്കി ചെയ്യുന്ന എല്ലാ അഭ്യാസങ്ങളും ആധ്യാത്മിക സാധനങ്ങളും എല്ലാം മനസ്സ് നിങ്ങൾ നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഒഴുക്കിനനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ മാത്രമാണ് ഇനി ഒന്നുകൂടെ പറയാം നമ്മൾ ധ്യാനിക്കുന്നു എന്തിനാണ് ധ്യാനിക്കുന്നത് മനസ്സിന്റെ ഒരു സമചിത്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ ധ്യാനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ശാന്തമാണെങ്കിൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ടോ അതിന്റെ ആവശ്യം അവിടെ പിന്നെ ധ്യാനം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ആവശ്യമേ അതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാവനകളോ പ്രതീക്ഷകളോ വിധി പറഞ്ഞ പോലെ എന്താണ് സ്വർഗമോ നരകമോ ഏതെങ്കിലും ലോകത്ത് പോകുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല മരണത്തിന് ശേഷമുള്ള കാര്യം നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് നമുക്കറിയാം ആ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടാണ് നമ്മുടെ മനസ്സിന്റെ ശാന്തി ആ ശാന്തിയിൽ ജീവിക്കുന്നതാണ് ആത്മീയത അതിനെയാണ് സന്യാസം എന്ന് പറയുന്നത് ആ ഒഴുക്കിൽ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് സന്യാസം അതിനപ്പുറം ആത്മീയതയ്ക്ക് പ്രത്യേകതയൊന്നുമില്ല ബാക്കിയുള്ളതെല്ലാം ഭൗതികത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അത്ഭുതകരമായ സിദ്ധികളോ ശക്തികളോ കഴിവുകളോ ഒക്കെ നിങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ അത് ഭൗതികത്തിന്റെ ഭാഗമാണ് അതൊക്കെ മനസ്സിന്റെ ചില പ്രത്യേക ശേഷികളാണ് ശാന്തി എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിന്റെ സ്വാഭാവികതയാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അങ്ങനെ ഒരു മാനസിക അവസ്ഥ ഒരാൾക്ക് വരുന്നതിന് ഈ ചിന്ത സഹായിക്കും ഇവിടെ പറയുന്ന സർവത്തിനും ആധാരമായിരിക്കുന്ന കാലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സ് ശാന്തമാകും അല്ല മനസ്സ് ശാന്തമാണെങ്കിൽ ഈ കാലത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പിടിക്കും ഓ ഇതാണ് ഇതിന്റെ സംഗതി നമ്മൾ മനസ്സിന്റെ തെളിച്ചമനുസരിച്ചാണ് ഏത് വിഷയം ഭൗതികമായ വിഷയമായാലും നമ്മൾ ഗ്രഹിക്കുന്നത് ഇവിടെ പറയുന്ന കാലത്തിന്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് അത് നമ്മുടെ മനസ്സ് അതുപോലെ പറഞ്ഞ് നമുക്ക് ഇതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് നിരന്തരം ചോദ്യം ചോദിക്കുന്ന മനസ്സ് അതൊരു ദോഷമൊന്നുമില്ല പക്ഷെ അതേ മനസ്സിന് തന്നെ സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല സമാധാനം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക അപ്പൊ അങ്ങനെ മനസ്സ് സമാധാനം കണ്ടെത്തുമ്പോഴാണ് മനസ്സിന് ശാന്തി മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാഹ്യ ആഡംബരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ആത്മീയമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല എല്ലാം പരമ്പരയെ സഹായിക്കും അതുകൊണ്ട് ഈ കാലചിന്ത എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ശാന്തിക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ പറയുന്നത് ചെറുപ്പം